അതുകൊണ്ട് ധൃതരാഷ്ട്രൻ വളരെ വിലപിച്ചാണ് പറഞ്ഞത് ഇത് കേട്ടിട്ട് സഞ്ജയ മനസ്സ് നടുങ്ങുമാറുള്ള യുദ്ധത്തിൽ ഇനി ആരും മിച്ചമരുമെന്ന് തോന്നില്ല പറയൂ സഞ്ജയ എന്റെ പിതാവ് എങ്ങനെ മരിച്ചു പാണ്ഡവന്മാർ എങ്ങനെ അദ്ദേഹത്തെ കൊന്നു ഇത്രയ്ക്ക് നന്ദിയില്ലേ പാണ്ഡവന്മാർക്ക് വാത്സല്യം കാണിച്ച പിതാമഹന്റെ മാറിലെ അസ്ത്രമയക്കാൻ ആ അർജുനന് കഴിയണമെങ്കിൽ പറയൂ സഞ്ജയ എന്തുണ്ടായി അവിടെയൊക്കെ ഗീതയുടെ ആവശ്യകത വരുന്നത് അത് പഠിക്കാതെ ഗീത പഠിച്ചിട്ട് കാര്യമില്ല ധൃതരാഷ്ട്രന്റെ ഈ വിലാപം മുഴുവൻ പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ അധ്യായത്തില് ഈ വിലാപവും യുദ്ധത്തിലേക്ക് നയിച്ച വർണ്ണനയും സഞ്ജയൻ നടത്തുന്നു ധൃതരാഷ്ട്രന്റെ വിലാപ ഒരു ഭാഗത്ത് സഞ്ജയന്റെ വർണ്ണന ആ വർണ്ണനയിൽ സഞ്ജയൻ വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു പാണ്ഡവ സൈന്യം രംഗത്തെത്തിയത് കൗരവ സൈന്യം രംഗത്തെത്തിയത് നേതാവായി ഭീഷ്മനെ കൗരവ സൈന്യം നിയോഗിക്കുന്നത് വാർദ്ധക്യത്തോട് നേരിടുന്നതിന് വാർദ്ധക്യത്തെക്കാൾ യൗവനത്തെ വേണമെന്ന് പാണ്ഡവന്മാർ കണ്ടെത്തുന്നത് അതിന് ദൃഷ്ടദ്യുമ്നകുമാരനെ തന്നെ സർവസൈന്യാധിപനാക്കുന്നത് എണ്ണം കൂടിയ സൈന്യമാണ് കൗരവന്മാരുടേതെന്നറിഞ്ഞ് എണ്ണം കുറഞ്ഞ പാണ്ഡവ സൈന്യം ഏറ്റുമുട്ടാൻ സമർത്ഥമാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പുനരാലോചിക്കുന്നത് അതിൽ ഭരദ്വാജന്റെ യുദ്ധതന്ത്രത്തെക്കുറിച്ച് രംഗത്ത് ചർച്ച ചെയ്യുന്നത് ഭരദ്വാജൻ നിർദ്ദേശിച്ചിട്ടുള്ള സൂചിമുഖം വജ്രവ്യൂഹം ഒന്ന് രണ്ട് നാല് എന്നിങ്ങനെ അണിയണിയായി നിൽക്കുന്ന ഒരു യുദ്ധതന്ത്രമുണ്ട് സൂചിമുഖമായി നിന്ന് യുദ്ധം ചെയ്യുക ആ വജ്രവ്യൂഹത്തിൽ മുമ്പിൽ നിർത്തുവാൻ ഭീമനെ തെരഞ്ഞെടുക്കുന്നത് ഇതെല്ലാം സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു ദിവ്യാസ്ത്രങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അർജുനൻ ദുർഗയെ സ്തുതിക്കുന്നത് ദുര്യോധനനും ദുശാസനനും തമ്മിൽ നടക്കുന്ന സംവാദം ഇതൊക്കെ പറഞ്ഞു ഒടുവില് ഇരുപത്തിയഞ്ചാം അധ്യായം എത്തിയപ്പോൾ ഇതൊക്കെ കേട്ട ധൃതരാഷ്ട്രൻ വിതുരനീതി സനത്സുജാതീയം സഞ്ജയന്റെ ഈ വർണ്ണനകൾ മുഴുവൻ കേട്ട ധൃതരാഷ്ട്രം ആ യുദ്ധക്കളത്തിന്റെ വേദന മുഴുവൻ ഏറ്റുവാങ്ങി ഒരു ചോദ്യം ചോദിക്കുന്നു ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമക പാണ്ഡവാത് ചെയ്യുക കിം അകുർവത സഞ്ജയ നിങ്ങൾ പഠിച്ചിട്ടുള്ള വ്യാഖ്യാനം ആദ്യം ഞാൻ പറയാം അത് യോജിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആ വ്യാഖ്യാനത്തിൽ കൂടെ പോകാം യോജിച്ചില്ലെങ്കിൽ നമുക്ക് കരണീയം ആലോചിക്കാം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതാഹ യുയുത്സവ മാമകാഹ പണ്ഡവ ചേവ കിം അകുർവത ഹേ സഞ്ജയ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ഉദ്യുക്തരായി ഒത്തുചേർന്നിട്ടുള്ള എന്റെ ആളുകളും പാണ്ഡവരും എന്തു ചെയ്തു അല്ലയോ സഞ്ജയ കുരുക്ഷേത്ര യുദ്ധഭൂമി ധർമ്മഭൂമിയാണ് സർവതാ ദുഷ്ടനായ ദുര്യോധനൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തി യുദ്ധം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഭൂമിയുടെ ധർമ്മം കൊണ്ട് ദുര്യോധനന്റെ മനസ്സ് മാറി അങ്ങനെ മാറിയിട്ട് ദുര്യോധനൻ യുദ്ധം വേണ്ടാന്ന് വെച്ചു പകുതി രാജ്യം പാണ്ഡവർക്ക് കൊടുത്തു അല്ലേ ദുര്യോധനൻ ദുഷ്ടനാണ് ഭൂമി എത്ര നല്ലതായാലും അവിടെ ചെല്ലുന്ന ഇവൻ മാറുകയല്ല ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരനുണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമി ആയിരം യാഗങ്ങൾ ഇന്ദ്രൻ നടത്തിയ ഭൂമിയാണ് ആ ധർമ്മഭൂമിയിലെത്തിയപ്പോൾ യുധിഷ്ഠിരന് തോന്നി യുദ്ധം വേണ്ട അദ്ദേഹം രാജ്യം വേണ്ടെന്ന് പറഞ്ഞ് വനത്തിലേക്ക് പോയി ഇല്ലേ സഞ്ജയ അപ്പൊ ഭൂമിയുടെ ധർമ്മം നിമിത്തം യുദ്ധം നടക്കാനിടയില്ല എന്ന് വിശ്വസിക്കുന്ന ധൃതരാഷ്ട്രന്റെ ചോദ്യമായി എടുത്തിട്ടാണ് നിങ്ങളുടെ കയ്യിലെ പല ഗീതകളും വ്യാഖ്യാനത്തെ കൊണ്ടുപോകുന്നത് ഈ വ്യാഖ്യാനം ശരിയാണോ നിങ്ങൾ ഇതുവരെ കേട്ടത് വെച്ച് ചോദ്യം മനസ്സിലായില്ല നിങ്ങൾ ഞാൻ പറഞ്ഞു കുറെ കാര്യങ്ങൾ കേട്ടു മഹാഭാരതത്തിലെ പൂർവ്വ പശ്ചാത്തലം ഈ ശ്ലോകത്തിന്റെ പൂർവ്വ പശ്ചാത്തലം ധൃതരാഷ്ട്രൻ അറിഞ്ഞിരിക്കുന്നിടത്തോളം വസ്തുത വെച്ച് ധൃതരാഷ്ട്രൻ ഭൂമിയെ ധർമ്മഭൂമിയായി കണ്ട് യുദ്ധം നടന്നില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സഞ്ജയനോട് ചോദിച്ചു എന്ന വ്യാഖ്യാതാക്കന്മാരുടെ വ്യാഖ്യാനം വസ്തുതകളെ ഉൾക്കൊണ്ടിട്ടുള്ള വ്യാഖ്യാനമാണോ അതല്ല മഹാഭാരതത്തെ മാറ്റിവെച്ച് ഗീതയെ എടുത്ത് മഹാഭാരതം വായിക്കാതെ നടത്തിയിട്ടുള്ള വ്യാഖ്യാനമാണോ ചോദ്യം മനസ്സിലായില്ല ചോദ്യം മനസ്സിലായില്ല ഇത് വ്യാഖ്യാനം ചെയ്തവരെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല തെറ്റിദ്ധരിക്കുകയും വേണ്ട പക്ഷെ ഇവിടെ അവർക്കൊരു സ്ലിപ്പ് പറ്റിയിട്ടുണ്ട് ധൃതരാഷ്ട്രൻ അറിഞ്ഞു കഴിഞ്ഞു യുദ്ധം നടന്നു എന്നും ഭീഷ്മൻ ഭീഷ്മൻ വീണു എന്നും പിന്നെ നടന്നു നടന്നില്ലയോ എന്ന് ചോദിക്കില്ല അപ്പൊ പിന്നെ എങ്ങനെ ഈ ശബ്ദങ്ങളെ വ്യാഖ്യാനിക്കും മാത്രവുമല്ല ഭീഷ്മന്റെ കൺമുമ്പിൽ വെച്ച് ഭീഷ്മനെ ദുഃഖിച്ചുകൊണ്ടാണ് ദുഃഖിപ്പിച്ചുകൊണ്ടാണ് പാണ്ഡവ കൗരവ കുമാരന്മാരുടെ അഭ്യാസ കാഴ്ച നടന്നത് അതിവിടെ ചേർത്ത് പറഞ്ഞോളാമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു മഹാഭാരതം പറഞ്ഞു വന്നപ്പോ പാണ്ഡവ കൗരവ കുമാരന്മാരെ പഠിപ്പിക്കാൻ ഭീഷ്മൻ ദ്രോണാചാര്യനെ നിയോഗിച്ചു കഴിഞ്ഞ് ദ്രോണന്റെ എടുക്കൽ അസ്ത്രാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയ പാണ്ഡവ കൗരവ കുമാരന്മാരുടെ അരങ്ങേറ്റം അഥവാ അഭ്യാസ കാഴ്ചയ്ക്ക് കുരുക്ഷേത്രമാണ് അടിച്ചു വെടിപ്പാക്കിയത് കൊച്ചുകുട്ടികൾ കുരുന്നു മനസ്സുകൾ നിഷ്കളങ്കവും നിർമ്മമവുമായ മനസ്സുകൾ അവർ തങ്ങൾ പഠിച്ച വിദ്യയൊക്കെ അച്ഛനമ്മമാരെയും ബന്ധുജനങ്ങളെയും നാട്ടുകാരെയും കാണിച്ച് പ്രോത്സാഹനം നേടാൻ കുരുക്ഷേത്രത്തിലെത്തുകയാണ് കുരുക്ഷേത്ര യുദ്ധഭൂമി അടിച്ചു വെടിപ്പാക്കി കുന്തി ഗാന്ധാരി തുടങ്ങിയ രാജമാതാക്കൾ ജാനപാതന്മാർ മന്ത്രിമുഖ്യന്മാർ പൗരപ്രധാനന്മാർ ഇവരൊക്കെ താന്താങ്ങളുടെ സ്ഥാനങ്ങളിലിരിക്കുന്നു പിതാമഹനായ ഭീഷ്മൻ കുലഗുരുവായ കൃപൻ രാജാവായ ധൃതരാഷ്ട്രൻ മുതലായവർ ഇരിക്കുന്നു ആ രംഗവേദിയിൽ ഓരോരുത്തരുടെയും കഴിവുകളെക്കുറിച്ച് ധൃതരാഷ്ട്രന് പറഞ്ഞു കൊടുക്കാൻ വിതുരൻ സമീപത്തിരിക്കുന്നു ദ്രോണാചാര്യരെ ചുഴന്ന് പാണ്ഡവന്മാർ അഞ്ചുപേർ രംഗത്തെത്തി കാണികളെ ആകെ വന്ദിച്ച് രംഗത്ത് നിലകൊള്ളുന്നു അശ്വത്ഥാമാവിനെ ചുഴന്ന് നൂറ് കൌരവ സഹോദരന്മാർ രംഗവേദിയിലെത്തി അവരും നിലകൊള്ളുന്നു ദ്രോണൻ രംഗവേദിയിലേക്ക് വന്ന് പാണ്ഡവ കൌരവകുമാരന്മാരിൽ മൂത്തവനായ യുധിഷ്ഠിനെ പരിചയപ്പെടുത്തുന്നു അയാൾ താൻ പഠിച്ച അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നു കുന്തത്തിന്റെയും വാളിന്റെയും ഒക്കെ പ്രയോഗങ്ങൾ കാണിക്കുന്നു പിൻവാങ്ങുന്നു കാണികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു ദ്രോണൻ രംഗവേദിയിലേക്ക് വന്ന് ബലരാമ ശിഷ്യന്മാർ ഗതായുദ്ധത്തിലപ്രതിമന്മാർ ഭീമദുര്യോധനന്മാർ നിങ്ങൾക്ക് അവരുടെ പ്രകടനം ഇനി കാണാമെന്ന് പറയും രണ്ടിരുമ്പ് ഗതകളുമായി ആ കുമാരന്മാർ രംഗവേദിയിൽ വരുന്നു ഗതാപ്രയോഗം തുടങ്ങുന്നു തീ നാലുപാടും ഇരുമ്പ് ഗതകളിൽ നിന്ന് ചിതറുന്നു കാണികൾ വീർപ്പടക്കി നോക്കി നിൽക്കുന്നു ഒരു പറ്റം ദുര്യോധനെയും ഒരു പറ്റം ഭീമനെയും പ്രോത്സാഹിപ്പിക്കുന്നു പ്രോത്സാഹനം ഒരു ദ്വന്ദ്വയുദ്ധത്തിലേക്ക് നല്ല വഴുതി വീഴുന്നു ഈറ്റ പുലികളെപ്പോലെ ചീറിയെടുക്കുന്ന കുമാരന്മാരുടെ മനസ്സുകളിൽ അഭ്യാസക്കാഴ്ച മറഞ്ഞു പോകുന്നു ആ ജന്മശത്രുതയുടെ തീനാളങ്ങൾ പടർന്നു കയറുന്നു ഒരു രാജ്യത്തിന്റെ ശാന്തിയും ഭാഗധേയവും അറിവുകൊണ്ട് അങ്കിതമാകേണ്ട വേളയെ ആയുധത്തിന്റെ ചണചണൽക്കാരം കൊണ്ട് മാറ്റിമറിക്കാൻ ഒരുങ്ങുന്നത് കണ്ട് വിഷാദചിത്തനായ ആചാര്യൻ ദ്രോണർ തന്റെ പുത്രനായ അശ്വത്ഥാമാവിനെ വിളിച്ച് രണ്ടുപേരെയും പറഞ്ഞുവിടാൻ ആജ്ഞാപിക്കുന്നു മറ്റൊരുമ്പ് വന്നവരെ ഗതകൾ തട്ടിത്തെറിപ്പിച്ച് രംഗവേദിയിലേക്ക് തിരിച്ചയക്കുന്നു ആയുധങ്ങൾ നഷ്ടപ്പെട്ടിട്ടും മുഷ്ടി ചുരുട്ടിയും പല്ലിറുന്നിയും കടന്നുപോകുന്ന ആ കുമാരന്മാരുടെ മനസ്സുകളിൽ നീണ്ട കാലത്തിന്റെ അപ്പുറം വരാനിരിക്കുന്ന ഒരു മഹായുദ്ധത്തിന്റെ ആദിശബ്ദം മുഴങ്ങിക്കഴിയുന്നു ഇതുളവായ രംഗഭൂമിയാണ് കുരുക്ഷേത്രം നമ്പർ വൺ ഇതിനു മുമ്പ് ഒരു സ്ത്രീയുടെ സങ്കല്പങ്ങളെ താറുമാറാക്കിയ ഒരു സമയത്ത് അതിനുവേണ്ടി ഗുരുവും ശിഷ്യനും കൈമൈ മറന്നേറ്റുമുട്ടിയ രംഗഭൂമിയാണ് ഈ കുരുക്ഷേത്രം പരശുരാമ ഭീഷ്മന്മാർ ഈ ഭീമാർ ദുര്യോധനന്മാരുടെ പ്രകടനം കഴിഞ്ഞ് വീണ്ടും മറ്റു കുമാരന്മാരുടെ എല്ലാം പ്രകടനം കഴിഞ്ഞ് എല്ലാവരും പ്രകടനം കഴിഞ്ഞ് മാറിയിരുന്നു കഴിഞ്ഞ് അവസാനം ഒരിക്കൽ കൂടെ ദ്രോണൻ രംഗത്ത് വന്നു പറഞ്ഞു ഇനി നോക്കൂ ഞാൻ എന്റെ പുത്രനായ അശ്വത്ഥാമാവിനേക്കാൾ സ്നേഹിക്കുന്ന പാണ്ഡവ മധ്യമനായ അർജുനന്റെ പ്രകടനങ്ങൾ ഇനി നിങ്ങൾക്ക് കേൾക്കാം നിങ്ങൾക്ക് കാണാം അർജുനൻ രംഗത്ത് വന്നു രംഗസ്ഥരെ വണങ്ങി ഭൗമാസ്ത്രം കൊണ്ട് ഭൂമിയിൽ മറഞ്ഞു പ്രത്യക്ഷം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു ആഗ്നേയം കൊണ്ട് അഗ്നിയുണ്ടാക്കി വളരെ കുറച്ചേ പറയുന്നുള്ളൂ ഒരുപാടുണ്ട് പറയാൻ ആ രംഗം ആഗ്നേയം കൊണ്ട് അഗ്നിയുണ്ടാക്കി വാരുണം കൊണ്ട് ജലമുണ്ടാക്കി കെടുത്തി ഒരേ സമയത്ത് തേർത്തടത്തിലും തേർമുഖത്തിലും പ്രത്യക്ഷപ്പെട്ടു കറങ്ങുന്ന ലോഹവരാഹത്തിന്റെ വായിൽ ഇരുപത്തിയൊന്ന് അസ്ത്രങ്ങൾ തറച്ചു കറങ്ങുന്ന താളക്കൊമ്പില് പതിനൊന്ന് അസ്ത്രങ്ങൾ ഒന്നിച്ചു തറച്ചു അർജുനന്റെ പ്രകടനങ്ങൾ കണ്ട് ഹർഷപുളകിതരായി രംഗത്ത് ധൃതരാഷ്ട്രം ദുഃഖിച്ചു തന്റെ പുത്രന്മാരുടെ അന്ത്യമെടുക്കുന്ന ആയുധങ്ങളുടെ ചണച്ചണൽക്കാരം ധൃതരാഷ്ട്രന്റെ കാതുകളിൽ അലച്ചു തുടങ്ങി അർജുനൻ തന്റെ പ്രകടനമെല്ലാം കഴിഞ്ഞ് വിജയശ്രീ ലാളിതനായി പിൻവാങ്ങുവാൻ ഒരുങ്ങുമ്പോൾ ആ രംഗവേദിയുടെ വടക്കേ തലയ്ക്കിൽ നിന്നൊരു കൈക്കൊട്ട് കേട്ടു അയാൾ രംഗത്തേക്ക് വന്നു അർജുനന്റെ മുഖത്തേക്ക് നോക്കി ഹേ പുത്ര നിങ്ങൾ നിങ്ങളെ ഓർത്ത് നിഹളിക്കണ്ട നിങ്ങൾ കാണിച്ച ഈ വിദ്യയൊക്കെ ഇതിലും നിസാരമായി ഞാൻ കാണിക്കുന്നുണ്ട് എന്നെ അനുവദിച്ച ആ ജന്മ കവച കൂടിയ കുമാരൻ സദസ് നിശബ്ദമായി ദ്രോണൻ അനുമതി കൊടുത്തു അർജുനൻ കാണിച്ച എല്ലാ വിദ്യയും അതിനിസാരമായ കുമാരൻ കാണിച്ചു അതിലപ്പുറവും കാണിച്ചു ആ കുമാരൻ എന്നിട്ട് രംഗവേദിയിലിരിക്കുന്ന മുഴുവൻ പേരെയും നോക്കി പറഞ്ഞു രംഗസ്ഥരെ എനിക്ക് നിങ്ങളുടെ അർജുനനോട് ദ്വന്ദ്യുദ്ധം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അഭ്യാസ കഴിച്ച ദ്വന്ദ്യുദ്ധമായി മാറാനൊരുങ്ങിയ വേദിയാണ് ഈ കുരുക്ഷേത്രം അക്കുമാരനെ തിരിച്ചറിഞ്ഞ ഒരമ്മ രംഗവേദിയിൽ മോഹാലസ്യപ്പെട്ടു വീണു തന്റെ രണ്ട് പുത്രന്മാർ തന്റെ കാനീന പുത്രൻ തന്റെ മറ്റൊരു പുത്രനോട് ദ്വന്ദ്യുദ്ധം ചെയ്യാനിരുന്നത് ആ മാതൃത്വം ആ പുത്രന്റെ പ്രകടനങ്ങൾ കണ്ട് മാരിടം ചിറന്ന മാതൃത്വം വ്യാസന്റെ ഭാഷയിൽ കണ്ണൻ രംഗത്തെത്തി ആ അഭ്യാസങ്ങൾ കാണിച്ചപ്പോൾ കുന്തിയുടെ മാറിടം ചേർന്നു എന്നെഴുതിയ വ്യാസൻ ഇവിടെ കുന്തിയെ മോഹാലസ്യപ്പെടുത്തുന്നു ചന്ദന കുളിർനീർ തളിച്ചാണ് സഹദേവൻ ഓട് യുധിഷ്ഠിരൻ ചോദിച്ചു എന്താ അവിടെ സ്ത്രീകൾ ഇരിക്കുന്നിടത്ത് ഓ അമ്മയൊന്ന് മോഹാലസ്യപ്പെട്ട് വീണു അർജുനനോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് കേട്ട് അതുകൊണ്ടല്ല മോഹാലസ്യപ്പെട്ടത് ഇതിന് വന്നിരിക്കുന്നവൻ തന്റെ പുത്രനാണ് ഈ ഭൂമിയും അവിടെ ഇരിക്കുന്ന ആളുകളും തിരിച്ചറിയാത്ത വൈമാത്രേയരല്ലാത്ത ഏകമാതൃത്വത്തിന്റെ രണ്ട് സഹോദരന്മാർ ആ രംഗഭൂമിയിൽ പരസ്പര യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു ഏതമ്മയാണ് മോഹാലസ്യപ്പെടാതിരിക്കുക പെടാതിരുന്നാൽ അവൾ അമ്മയല്ല മമ്മിയായിരിക്കാം എന്നല്ലേ പറഞ്ഞു അവിടെ മോഹാലസ്യപ്പെട്ടു വീഴും കുന്തിയെ ചന്ദനക്കുളിർ നീർ തളിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി വീണ്ടും രംഗം വഷളാകാതിരിക്കുന്നതിന് വേണ്ടി കൃപാചാര്യൻ എഴുന്നേറ്റു അദ്ദേഹം പറഞ്ഞു യുവാവേ അർജുനൻ പാണ്ഡുവിന് കുന്തിയിലുള്ള പുത്രനാണ് ക്ഷത്രിയനാണ് നീയും നിന്റെ വംശവും നിന്റെ അച്ഛനമ്മമാരുടെ പേരും പറഞ്ഞാൽ അർജുനൻ നിന്നോട് യുദ്ധം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യും തന്റെ മാതൃത്വത്തെ തനിക്കറിയില്ലാത്ത മാതൃത്വത്തെ അറിയുന്ന ഭീഷ്മനും അറിയുന്ന കുന്തിയും ഇരിക്കുമ്പോൾ അതേ കൊട്ടാരത്തിലെ കുലഗുരു ചോദ്യം ചെയ്യുമ്പോൾ മാതൃത്വമറിയാത്തൊരു കുഞ്ഞ് തന്റെ നേരെ ഉയർത്തിയ ചോദ്യസ്ഥലത്തിനാൽ വ്രണിതഹൃദയനായി സമസ്ത ലോകത്തോടും യുദ്ധം ചെയ്യുവാൻ തയ്യാറെടുക്കുന്നവനായി ഉണർന്നതും ഈ യുദ്ധക്കളത്തിൽ വെച്ച് തന്നെയാണ് രംഗം മുഴുവൻ ഓർത്തിരിക്കണം തന്റെ മാതൃത്വത്തെ തിരിച്ചറിയുന്ന അമ്മയുടെ മുമ്പിൽ വെച്ച് ചരിത്രധർമ്മങ്ങളുടെ കുടുംബധർമ്മങ്ങളുടെ സ്വാഭിമാനത്തിന്റെ ബലിസഹത്വങ്ങളിൽ ബന്ധിതയായി നിൽക്കുന്ന അമ്മയ്ക്ക് അഭിമാനത്തിന്റെ ബന്ധനത്തിൽ തന്റെ കാനീന തന്തതിയെപ്പോലും തിരിച്ചറിഞ്ഞ് ഇവൻ എന്റെ പ്രിയപുത്രനാണെന്ന് സമൂഹമധ്യത്തോട് പറയാൻ പറ്റാത്ത അവസ്ഥ വ്യാസനൊന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ രാജകുമാരിയാണെങ്കിലും കന്യാധർമ്മത്തിന് കേടുവരാതെ പ്രസവിച്ചുവെങ്കിലും മന്ത്രം കൊണ്ട് ഉണ്ടായിയെങ്കിലും വിവാഹപൂർവമായി ജനിക്കുന്ന ഒരു സന്തതിയെ തന്റേതായി ഉൾക്കൊള്ളുവാൻ സ്ത്രീക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കാത്ത ഒരമ്മയുടെ വേദനയും അതിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിന്റെ ശവഗ്രസ്തമായ ജീവിതവും ഋഷി എനിക്കും നിങ്ങൾക്കും ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ പ്രാക്രൂപങ്ങളെ ചൂണ്ടിക്കാട്ടിയത് ഒരിക്കലും മനുഷ്യ സമൂഹത്തിൽ ഈ ദുർഗതി വരരുതെന്ന് വിചാരിച്ചു മാത്രമാണ് ഞാൻ കൂട്ടത്തിൽ സൂചിപ്പിച്ചു വന്നേ കാലം എത്ര പുരോഗമിച്ചാലും മനുഷ്യ സഞ്ചയം എത്ര പരിഷ്കാരം നേടിയാലും മാനവന്റെ ഹിതാഹിതങ്ങൾ മാറിമറിഞ്ഞാലും അവന്റെ അന്തരംഗത്തിന്റെ ചോദനകൾ ഇനിയും ദൃഢമാകുന്ന ചില രംഗങ്ങളുണ്ടെന്ന് കുന്തിക്ക് പറയാനായില്ല അറിയുന്ന ഭീഷ്മന് പറയാനായില്ല രണ്ടുപേരെ അവിടെ അറിയുന്നവരുള്ളൂ ശരിക്കും തന്റെ മാതൃത്വത്തിനും പിതൃത്വത്തിനും നേരെ ചോദ്യം ചെയ്യുമ്പോൾ വിവാഹമെന്ന ഒരു മനുഷ്യബന്ധിത നിബന്ധനയാൽ രംഗത്തെത്തിയ തന്റെ അഞ്ച് സഹോദരന്മാരുടെ നില തന്റേതിൽ നിന്ന് ഭിന്നമല്ലാത്തും ചോദ്യം ചെയ്യപ്പെടുന്നില്ല യു കൻ ഫോളോ ഇതൊരു വലിയ സന്ദേശമാണ് ഭാരതീയ സ്ത്രീത്വത്തോട് വ്യാസം നടത്തുന്ന ഉദാരമായ ഒരപേക്ഷ കൂടിയാണ് കുഞ്ഞെ നിന്റെയും നിന്റെ സന്താനത്തിന്റെയും ജീവിതം ശാപഗ്രസ്തമാകാതിരിക്കാൻ ഓർമ്മകൾ എന്നും ദുഃഖിപ്പിക്കാതിരിക്കാൻ സമൂഹം ഏൽപ്പിച്ച വിവാഹത്തിനു മുമ്പ് ഒരു സന്തതിയെ വളർത്തേണ്ടി വരരുത് നിനക്ക് ഇതൊക്കെ അവിടെ അവിടെ വ്യാസം ചെയ്യുന്ന കുറെ ഉപദേശങ്ങൾ അത് നമുക്ക് വിടാം വ്യഥിത ഹൃദയനായി അവിടെ നിൽക്കുമ്പോൾ രംഗത്തെത്തിയതും ദുര്യോധനൻ തന്നെയാണ് ആചാര്യ ആരൊക്കെയാണ് ക്ഷത്രിയ എന്നുള്ളതിന് വിധി നിങ്ങളൊക്കെ ഈ ഇരിക്കുന്നവരുടെ മുഴുവൻ ജന്മങ്ങൾ നോക്കി തേടൂ സ്മൃതിയില് എന്തെല്ലാം വഴികൾ പറഞ്ഞിട്ടുണ്ടെന്നും ആലോചിക്കൂ നിങ്ങളുടെ അർജുനൻ ക്ഷത്രിയനോട് മാത്രമേ യുദ്ധം ചെയ്യൂ എങ്കിൽ ഞാനിതാ ഇവനെ അംഗരാജ്യത്തെ വിശേഷിക്കുന്നു എതിർപ്പുള്ളവർ വില്ലുകുലച്ചു വരട്ടെ ആരും അതിൽ നിശബ്ദമായി വെൺകൊറ്റക്കുട വെൺചാമരം എല്ലാം കൊണ്ടുവന്നു അംഗരാജ്യത്തിന്റെ രാജാവായി അഭിഷേകം നടന്ന് ആ സിംഹാസനത്തിൽ അമർന്നിരിക്കുന്ന കർണന്റെ അടുക്കലേക്ക് ഉടുമുണ്ട് മുത്തരീയവുമെന്നല്ല താടിയും തലമുടിയും വെളുത്തൊരു വൃദ്ധൻ വ്യാസന്റെ ഭാഷയിൽ കടന്നു വരികയാണ് മാന്യതയുടെ മഹനീയ രംഗവേദികൾ കടന്നുപോയിട്ടുള്ള ആ കർണൻ ആ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് വിനയപൂർവം ചെന്ന് ആ വൃദ്ധന്റെ കാൽപാദങ്ങളിൽ നമസ്കരിച്ചു അതേ അധിരഥൻ സൂതൻ മനുഷ്യന്റെ നന്മയെ കാണാൻ പൂർണ്ണമായി കഴിയാത്ത ചില നിമിഷങ്ങളെങ്കിലും നല്ലവർക്ക് പോലും ഉണ്ടാകാറുണ്ട് തൻ കാര്യങ്ങളിലും തന്റെ മമതകളിലും പെട്ടുപോകുമ്പോൾ നല്ലവർ പോലും നന്മ വെടിയാറുണ്ട് ആ രംഗം കണ്ട ഭീമൻ എഴുന്നേറ്റ് വിളിച്ചത് സൂതപുത്ര യജ്ഞത്തിനോ ശാവിനോ യജ്ഞത്തിലെ പുരോടാശം പട്ടിയാണോട യജ്ഞത്തിന്റെ ഭൂതശേഷം ഭക്ഷിക്കാൻ വരുന്നത് നിനക്ക് അർജുനന്റെ കൈകൊണ്ട് തന്നെ വരിക്കണം അല്ലേ ചമ്മട്ടി എടുക്കേണ്ടവൻ വീണ്ടും ദുര്യോധനൻ തന്നെ രംഗത്തുനിന്ന് പറഞ്ഞു വൃക്കോദര നീ പറഞ്ഞത് ശരിയായില്ല ഈ നരിയെ പറ്റതൊരിക്കലും ഒരു മാൻപേടയാവില്ല ആ ജന്മ കവചകുണ്ടലങ്ങളോടുകൂടിയ ഇവനോട് നിനക്കെതിർപ്പുണ്ടെങ്കിൽ വില്ലു കുലച്ചുക നാവുകൊണ്ടല്ല കൊണ്ടല്ല യുദ്ധം ചെയ്യേണ്ടത് രംഗം വഷളാകുന്നത് കണ്ട് ഭീഷ്മൻ ശംഖമുഴക്കി അഭ്യാസ കാഴ്ച അവസാനിപ്പിക്കുമ്പോൾ മൗനഘനമായ അന്തരീക്ഷത്തിൽ വ്യാസൻ ഒരിക്കൽ കൂടെ ശബ്ദിക്കുന്നു ഇന്ന് നിശബ്ദമാക്കി ഈ ശംഖിന് ഇവിടെ വിത്തിട്ട യുദ്ധത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ഈ വൃദ്ധന് വിളിക്കേണ്ടി വരുമെന്ന് ഇത് നടന്നതും ഈ കുരുക്ഷേത്രത്തിലാണ് പറയൂ ഈ കുരുക്ഷേത്രം ധർമ്മഭൂമിയാവുമോ ഭൂമിയാണോ ഭൂമിയിലെ ജനങ്ങളുടെ മനസ്സുകളാണോ ധർമ്മഭൂമിയാകുന്നത് ഭൂമിയുടെ ധർമ്മം കൊണ്ട് എപ്പോഴെങ്കിലും മനുഷ്യന് ഈ മാറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ടോ